അധ്യായം എട്ട് ബെന്യാമീൻ ആദ്യജാതനായ ബേലയെയും രണ്ടാമനായ അഷ്ബേലിനെയും മൂന്നാമനായ അഹ്റൂഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു ബേലയുടെ പുത്രന്മാർ അദ്ദാർ ഗേര അബിഹൂദ് അബിശൂവ നയമാൻ അഹോ ഗേര ഷിഫുഫാൻ ഹൂരാം യഹൂദന്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നയമാൻ അഹിയാവ് ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവൻ ഹൂസിയെയും അഹിഹൂദിനെയും ജനിപ്പിച്ചു ഷഹരയെയും തന്റെ ഭാര്യമാരായ ഹൂസീമിനെയും ബയരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു അവൻ തന്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ് സിബ്യാവ് മേശ മൽക്കാം യവൂസ് സാഖ്യാവ് മിർമ എന്നിവരെ ജനിപ്പിച്ചു ഇവർ അവന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു ഹൂസീമിൽ അവൻ അബിതൂബിനെയും എൽപയലിനെയും ജനിപ്പിച്ചു എൽപയലിന്റെ പുത്രന്മാർ ഏബർ മിശാം ഷേമർ ഇവൻ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു ബെരിയാവ് ഷേമ ഇവർ അയ്യാലോൻ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹിയോ ശാശക് യെരേമോത്ത് സബദ്യാവ് അരാത് ഏദർ മിഖായേൽ ഇഷ്പ യോഹ എന്നിവർ ബെരിയാവിന്റെ പുത്രന്മാർ സബദ്യാവ് മെഷുല്ല ഹിസ്കി ഹേബർ ഇസ്മരായി ഇസ്ലിയാവ് യോബാബ് എന്നിവർ എൽപേലിന്റെ പുത്രന്മാർ യാക്കീം സിക്രി സബ്തി എലിയേനായി സില്ലഥായി എലിയേൽ അദായാവ് ബരായാവ് ഷിമ്രാത്ത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ ഇഷ്വാൻ ഏബർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാൻ ഹനന്യാവ് ഏലാം അഥോത്യാവ് ഇഫ്ദേയ പെന്നുവേൽ എന്നിവർ ശാസകന്റെ പുത്രന്മാർ ശംശരായി ഷഹരിയാവ് അഥല്യാവ് യാരേഷ്യാവ് എലിയാവ് സിക്രി എന്നിവർ യരോഹാമിന്റെ പുത്രന്മാർ ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളും ആയിരുന്നു അവർ യെരുഷലേമിൽ പാർത്തിരുന്നു ഗിബയോനിൽ ഗിബയോന്റെ പിതാവായ എയിയേലും അവന്റെ ഭാര്യയ്ക്ക് മയഖ എന്നു പേർ അവന്റെ ആദ്യജാതൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നാദാബ് ഗദോർ അഹിയോ സേഖർ എന്നിവരും പാർത്തു മിക്ലോത്ത് ഷിമയെ ജനിപ്പിച്ചു ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ കൂടെ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു നേർ കീശിനെ ജനിപ്പിച്ചു കീശ് ഷൌലിനെ ജനിപ്പിച്ചു ഷൗൽ യോനാഥാനെയും മൽക്കിഷുവെയും അബിനാദാവിനെയും യഷ്ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ പീഥോൻ മേലക് തരേയ ആഹാസ് ആഹാസ് യഹോവദ്ദയെ ജനിപ്പിച്ചു യഹോവദ്ദ അലെമത് അസ്മാവെത് സിമ്രി എന്നിവരെ ജനിപ്പിച്ചു സിമ്രി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ രാഫ അവന്റെ മകൻ എലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറു പുത്രന്മാർ ഉണ്ടായിരുന്നു അവരുടെ പേരുകളാവിത് അസ്രീക്കാം ബുഖ്രൂം ഇസ്മയേൽ ശരിയാവ് ഒബദ്യാവ് ഹാനാൻ ഇവരെല്ലാവരും അസൈലിന്റെ പുത്രന്മാർ അവന്റെ സഹോദരനായ യേശക്കിന്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതൻ ഊലാം രണ്ടാമൻ യവൂഷ് മൂന്നാമൻ എലിഫെലത്ത് ഊലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളും ആയിരുന്നു അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സംഖ്യ നൂറ്റി അൻപത് ഇവരെല്ലാവരും ബെന്യാമിന്യ സന്തതികൾ